वेदवैष्णवविप्राणां गुरुगोव्रतिनां तथा स्त्रीराजमहरां निर्जयेत् यः यः कथावृती स एतेषां निन्दाम् वर्जयेत् केषाम् വേദ വൈഷ്ണവ വിപ്രാണാം വേദസ്യ നിന്ദാം വൈഷ്ണവാനാം നിന്ദാം വിപ്രാണാം നിന്ദാം ച വർജേ തഥാ ഗുരു ഗോവ്രതിനാം ഗുരുണാം ഗോവ്രതിനാം ച ഗോവ്രതിനാം നാമ പശു ധേനുപൂജകാനാം ഇത്യർത്ഥ തഥാ സ്ത്രീണാം രാജ്ഞാം മഹാജാനാം ച നിന്ദാം വർജയേത്